സർവ ഹേയങ്ങളായി ത്യാജ്യങ്ങൾ ഉപേക്ഷിക്കുകയില്ല ആയിട്ടുള്ള എന്തുണ്ടോ അതെല്ലാമാണ് നിഖിലഹേയം അതിന് പ്രത്യനീകമായിരിക്കുന്നത് അത് നേരെ എതിരായിരിക്കും കല്യാണം മംഗളകര മംഗളം എന്ന് കല്യാണം കല്യാണ ഏകസ്ഥാന മംഗളമാകുന്ന ഏക ആശ്രയത്വം ഇവിടെ നിഖിത നിഖിലം കൊണ്ട് ഇവിടെ പറയുന്നത് സർവ അചരികത വികാരാദികൾ സർവചിക്കത ലേശ ഇതിനെല്ലാം നിഖില ശബ്ദങ്ങളുണ്ട് അജിത് അജിത്തിലുള്ള ക്ലേശ വികാരങ്ങൾ തന്നെയാണ് അതായത് അജിത്തിലൂടെ പ്രധാനമായിട്ടും പറയുന്നത് പ്രകൃതി പ്രകൃതി മഹാൻ കഥോ അഹങ്കാരം തസ്മാ ഗണസ്ഥോദര എന്ന സാങ്കേത് പറയുന്ന അതേ പദാർത്ഥങ്ങൾ തന്നെ ഇവിടെ സ്വീകരിക്കും അതിന് അജിത്ത പ്രകൃതി മഹത്വത്തിൽ അഹന്തത്വം പഞ്ചതന്മാത്രം ഇന്ദ്രിയയും ഇതെല്ലാം അചിത്താണ് അതിന് വരുന്ന വികാരം അതിനെ നിഖില ശബ്ദങ്ങൾ അതുകൂടാതെ സർവചിത്ഗതം ദേശം ചിത്ത് ജീവന്മാർ ജീവന്മാരുടെ ദേവന്മാരുൾപ്പെടെ അവരിലുള്ള ക്ലേശം അവരുടെ സംസാരം അവരുടെ രാഗദ്വേഷ ദുഃഖം എല്ലാം ഇതിനെല്ലാം നിഖില ഇതെല്ലാം നിഖില ഹേയം കല്യാണ ഏകത്താന കല്യാണ ഗുണം കല്യാണം എന്ന് പറയുന്നത് മംഗള ഗുണങ്ങളെ ആ ഗുണങ്ങളുടെ എല്ലാം ഏകത്താണ് ഏകാശ്രയം ഈ ചിത്തിലും അചിത്തിലുമുള്ള വികാരങ്ങളെ ക്ലേശങ്ങളെയും വികാരങ്ങളെയും എല്ലാം ഒഴിവാക്കി അതിന് നേരെ വിപരീതമായിട്ട് കേവലം മംഗള ഗുണങ്ങൾക്ക് മാത്രം ആശ്രയമായിട്ടുള്ളവനാണ് നാരായണൻ നമ്മൾ ഇത് ഇങ്ങനെ ഒരു ചെറിയ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടെ രാമാനുജ സിദ്ധാന്തം അനുസരിച്ചതിന് ഒരുപാട് പ്രാധാന്യമാണ് ഇത് ഈശ്വരന്റെ രണ്ട് സ്വരൂപത്തെ കാണിക്കുന്നു ന സ്ഥാനം നോക്കി പരസ്യ ഉഭയലിംഗം സർവത്ര ശ്രുതി സ്മൃതി ഇതിഹാസ പുരാണം എല്ലാം ഇത് ബ്രഹ്മസൂത്രമാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സ്ഥാനം നോക്കി പരസ്യ ഭേദീകം സർവത്ര അപ്പോ ജീവൻ ആയാലും പരമാത്മാവായാലും ശരി അപ്പൊ ജീവൻ ചിത്ത് ജീവനാണ് ചിത്തം അത് ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട് ജാഗ്രത സ്വപ്നം സുഷുപ്തി മൂർച്ഛ മരണം തുടങ്ങി പല അവസ്ഥകളായിരുന്നു അതൊന്നും അന്തര്യാമിയായിരിക്കുന്ന ആ ചേതനം ബാധിക്കുന്നത് ആ ജീവനിൽ അന്തര്യാമിയായിരിക്കുന്ന ചേതനം അതിനെ ബാധിക്കുന്നില്ല എന്നാൽ ഈ ജീവനിൽ തന്നെ അന്തര്യാമിയായി ഈശ്വരൻ ഇരിക്കുന്നു അതാണ് ഉഭയലി ഉഭയലക്ഷണം എന്ന് വെച്ചാൽ ലക്ഷണം ഈശ്വരൻ ഒന്നത് സർവത്ര അന്തര്യാമിയായിരിക്കും ലക്ഷണം എന്ന് പറഞ്ഞാൽ ഈശ്വരന് രണ്ട് ലക്ഷണമുണ്ട് അതാണ് പറയാൻ ഒന്നെന്താണ് അത് സർവ അന്തര്യാമിയായിരിക്കും അതാണ് അതിന്റെ ഒരു ലക്ഷണം അത് ജീവനിൽ അന്തര്യാമിയായിരിക്കുന്നു മാത്രമല്ല അന്തര്യാണ് ഈ ബ്രാഹ്മണത്തിൽ പറയുന്നത് ഓരോ പദാർത്ഥത്തിനെ എടുത്തിട്ട് പറയും ഓരോന്നിനും അന്തര്യാമിയായിരിക്കും പൃഥിവ്യാമി തിഷ്ഠൻ പൃഥിവ്യ അന്തര എം പൃഥിവിയിൽ ഏത യസ് പൃഥിവി ശരീരം യഹ പൃഥിവി അന്തരോയമേതി യമേതി യക്ഷത്തെ ആത്മാ അന്തര്യാമി അമൃത ഉദാഹരണത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഇങ്ങനെ പൃഥ്വിയെ കുറിച്ച് പറയും പിന്നെ വായു ജലം അഗ്നി ഓരോന്നിനെയും പ്രത്യേകം പ്രത്യേകം എടുത്ത് പറയും വിജ്ഞാനെ തിഷ്ഠൻ ആത്മനെ തിഷ്ഠൻ ആത്മ ആന്തര എം ആത്മാന വേദ യസ്യ ആത്മാ ശരീരം യഹ ആത്മാനം അന്തരോ യമയതി യേശത്തെ ആത്മാ കുന്തരിയാമി അമൃത ആത്മനി തിഷ്ഠൻ ആത്മാവിൽ സ്ഥിതി ചെയ്യും അന്തര്യാമി അന്തര്യാമി വെച്ചാൽ നിയാമകനാണ് ആത്മാവിൽ സ്ഥിതി ആത്മനിതിഷ്ഠൻ ആത്മൻ ആന്തര എന്നാൽ ആത്മാവിന്റെ അന്തരാത്മാവായിരിക്കും അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിലും ആത്മാനവേദ ഇച്ഛിത്ത രൂപത്തിലുള്ള ജീവാത്മാവ് അവനെ അറിയുന്നു തന്റെ അന്തരാത്മാവായി ഇരുന്നിട്ടും അറിയാൻ കഴിയില്ല ആത്മാ ശരീരം അന്തരാത്മാവിന്റെ ശരീരമാണ് ഈ ആത്മാവ് ഇത് സമാചാര്യ മുഖ്യമായ സിദ്ധാന്തമാണ് ഈ ജീവൻ എന്ന് പറയുന്ന ജീവാത്മാവെന്ന് പറയുന്ന ആ പരമാത്മാവിന്റെ ശരീരവും ഇത് വേദത്തിൽ തന്നെ പറയുന്നതാണ് യസ്യ ആത്മാ ശരീരം യഹ ആത്മാന അന്തരോ യമേരി ഈ അന്തരാത്മാവ് ഈ ജീവാത്മാവിനെ അന്തരോ യമേരി ഈശ്വര സർവഭൂതാണ് നിർദ്ദേശ അർജുന ദൃഷ്ടി ഭ്രാമയം എന്ന് പറഞ്ഞിരിക്കുന്ന അതേ ആശയം തന്നെ അപ്പോ നിയമം നിയാമകനായി നിയമനം ചെയ്യും എന്നുവെച്ചാൽ സർവരീതിയിലും അതിനെ നിയന്ത്രിക്കും അന്തരാത്മാവിനെ അധീനനായി ഇതെങ്ങനെയാണ് ആത്മാവിൽ സംഭവിക്കുന്നത് അതുപോലെ തന്നെയാണ് പൃഥ്വിയിൽ സംഭവിക്കുന്നത് ഒന്ന് എന്താണ് പൃഥ്വിയിലായാലും പഞ്ചഭൂതങ്ങളിലായാലും പ്രപഞ്ചത്തിലായാലും നാരായണൻ വാസുദേവൻ അന്തരാത്മാവായിരിക്കും വാസുദേവ സർവമില്ല എന്ന് പറയുന്ന ഈ ഭാവത്തെക്കുറിച്ച് പറയുന്നു അന്തരാത്മാവായിരിക്കും എന്നാൽ എന്താണ് മറ്റു പറഞ്ഞ കാര്യങ്ങൾ അതിനോടൊപ്പം വരും അതിൽ അറിയുന്നില്ല ഇതൊന്നും അങ്ങനെ അറിയില്ല അതല്ല ഒരു ഭാവം പിന്നെ മറ്റൊന്നെന്താണ് അതിൽ എല്ലാ ഗുണങ്ങളും ആശ്രയമായി അതാണ് അതിന്റെ മറ്റൊരു ലിംഗം അത് അന്തരാത്മാവായിരിക്കുന്നു അതിനെ ബാധിക്കുന്നില്ല അതും ചാന്ദോഗ്യത്തിൽ പറയുന്നത് നമ്മൾ പഠിച്ചു അപകടപാത്മ വിചരു വിമുടുക്കൽ വിശോകോ ജതിസോ അപിപാസ സത്യകാമ സത്യസങ്കല്പ ഓർമ്മയുണ്ട ഇവർ വ്യാഖ്യാനിച്ചാണ് അപഹത പാത്മാ പല ഭാഗത്തും ബ്രഹ്മസൂത്രത്തിൽ പാപരഹിതനാമോ വിചരഹ വിമൃത്തു വിശോക അത് ജീവാത്മാവിന്റെ സർവക്ലേശങ്ങളെയും രക്ഷിക്കും ജീവാത്മാവിന്റെ ക്ലേശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അന്തരാത്മാവിൽ അതില്ല വിമൃത്യു മരണവനില്ല വിശോകം ശോകമില്ല വിചികിത്സ വിശപ്പില്ല അപിപ്പാസ ദാഹമില്ല അതേസമയം എന്താണ് സത്യകാമ സത്യസങ്കല്പ അനേക ഗുണങ്ങൾ ഉണ്ട് ഇത് മറ്റൊരു ലിംഗമാണ് അടയാളം അവന് സ്ഥാനത്തോപി ഇത് ഈ യുവാത്മാവ് അന്തര്യാമിയായിരുന്നാലും ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ അന്തര്യാമിയായിരുന്നാലും സർവത്ര ഉഭയലിംഗം ഇത് രണ്ട് ലക്ഷണങ്ങളോടുകൂടിയിരിക്കും ഒരു തരത്തിൽ ഇതിനെ ക്ലേശങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല അന്തരാത്മാവിന് എന്നാൽ അനന്ത ഗുണങ്ങളോടുകൂടി നാമഗുണങ്ങളെ കുറിച്ചാണ് ഇനി പറയാൻ ഗുണങ്ങളുണ്ടായാലേ ഇതിനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കാനും നിലനിർത്താനും സ്നേഹിക്കാനും ജീവന്മാരുടെ കാര്യങ്ങളെല്ലാം നടത്താനൊന്നും കഴിയുന്ന ഗുണങ്ങളുണ്ടായാലും അല്ലെങ്കിൽ പിന്നെന്താ ഈശ്വരൻ എന്ന് പറയുന്നത് അപ്പോ ആ കാര്യത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് അത് രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കുന്നു ഒന്നെന്താണ് ചിത്തത്തിൽ വിശിഷ്ടനായി ഇരിക്കുന്നു വാസുദേവൻ അങ്ങനെ എന്ന് പറയുമ്പോൾ അത് അന്തര്യാമിയായിരിക്കും അത് നാരായണൻ പഞ്ചവ്യൂഹമായിട്ടാണ് സ്ഥിതി ഇവിടെ പറയുക ഒന്നർച്ച അർച്ച പ്രതിമാതിരൂപത്തിൽ ഭക്തന്മാരുടെ അർച്ചിക്കുന്നതിനുള്ള പ്രതിമാതിരൂപത്തിൽ പ്രതിമ എന്ന് പറയുന്നത് എന്താണ് കേവലം കല്ലുകൊണ്ട് ഉണ്ടാക്കിയ പ്രതീകമാണ് പ്രതിമ എന്ന് പറയുന്നത് ഇവിടെ സാധാരണ പറയും അദ്വീതികളൊക്കെ പറയുന്നത് എന്താണ് പ്രതിമ എന്ന് പറയുന്നത് അതുപോലെ പ്രതീകമാണ് നിങ്ങൾ അതിനെ എല്ലാം ആരാധിക്കുന്നു അതിലൂടെ ആരാ ആരാധിക്കുന്നു നിങ്ങളങ്ങനെ ഇവിടെ പ്രതിമ ആയിരിക്കുന്നത് അർച്ചയായിരിക്കുന്നത് ആ വാസുദേവന്റെ തന്നെ ഒരു വ്യൂഹമാണ് ഒരു രൂപമാണ് പിന്നെ വിഭവം അവതാരങ്ങൾ രാമകൃഷ്ണൻ കൃഷ്ണൻ തുടങ്ങിയ അവതാരങ്ങൾ വാസുദേവൻ പിന്നെ വ്യൂഹം അതിവിടെ വ്യാഖ്യാനത്തിൽ സംഘർഷമാണ് വ്യൂഹം സംഘർഷണം പ്രത്യുഘ്നൻ അനുരുദ്ധി അങ്ങനെ മൂന്ന് രൂപത്തിലിരിക്കും വ്യൂഹം സൃഷ്ടിച്ച് സംഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് മൂന്ന് രൂപത്തിൽ അതിവിടെ വ്യാഖ്യാനിക്കുന്നത് പിന്നെ വാസുദേവൻ ഇവിടെ ഷഡ്ഗുണങ്ങൾ പറയും ഈ ഷഡ്ഗുണങ്ങളോട് കൂടിയിരിക്കുന്ന സൂക്ഷ്മരൂപം വാസുദേവൻ ഇത് അന്തര്യാണ് അർച്ച വ്യൂഹം വിഭവം സൂക്ഷ്മം സൂക്ഷ്മം എന്ന് പറയുന്നത് ഷഡ്ഗുണങ്ങളോടും കൂടിയിരിക്കുന്ന വാസുദേവൻ സൂക്ഷ്മം അത് തന്നെ നാരായണൻ പിന്നെ അന്തരിയാണ് നിയാമകനായിരിക്കും അപ്പോ ഈ പഞ്ചരൂപത്തിൽ സ്ഥിതി ചെയ്യുകയാണ് ഇവിടെ ആചാര്യന്റെ അഭിപ്രായം അനുസരിച്ച് നാരായണൻ പഞ്ചരൂപത്തിൽ സ്ഥിതി ചെയ്യുക അതാണ് ഈ പ്രപഞ്ചത്തിൽ കാണുന്നത് അപ്പോ യുഗത്തിലെല്ലാം ഈശ്വര ശരീരമാണ് എല്ലാം ഈശ്വരൻ തന്നെ യാതൊന്നും കാണുന്നത് നാരായണ പ്രതിമ പറയുന്നതിന്റെ പറയുന്നത് അദ്വൈതത്തിനൊന്നും ശരിയാകത്തില്ല അദ്വൈതത്തിലാകുന്ന കൂട്ടത്തിലാണ് അതിവിടെ ശരിയാകും നാരായണ ശരീരമെന്നാണ് അപ്പൊ ഈശ്വര ശരീരമാണോ പ്രപഞ്ചമെന്നും അദ്വൈതത്തിൽ പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല ഇവിടെയാണ് അത് പറയുന്നത് അങ്ങനെയാണ് ആ വ്യത്യാസം മനസ്സിലാക്കുന്നുണ്ടെന്ന് പറയാം ഞങ്ങളുടെ അദ്വൈത അദ്വൈതമാണ് പറയുന്നത് അദ്വൈതം കയറി പിടിക്കും കഥയല്ല അതവിടെ ശരിയാവും ഇവിടെ ശരിയാവും അപ്പൊ സർവത്ര എന്ന് പറഞ്ഞാൽ വേദ ഇതിഹാസ ഈ രണ്ട് ലക്ഷണങ്ങളെ കുറിച്ചാണ് അതിനാണ് ഇവിടെ പറഞ്ഞത് നിഖിലഹേ ഒഴിവാക്കേണ്ട സർവ്വതിനെ ഒഴിവാക്കും വിസന്നിതൊന്നുമില്ല അതാണ് ഇവിടെ പറഞ്ഞ ചിത്തിലും അചിത്തിലും ഉള്ള ക്ലേശങ്ങളും വികാരങ്ങളൊന്നും തന്നെ എന്നാൽ മംഗളകരമായ എല്ലാ ഗുണങ്ങളുടെ ആശ്രയം ആ കുറിച്ചാണ് വിശദീകരിക്കുന്നത് അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് പിന്നെ ഈശ്വരൻ എന്ന് പറയുന്നതിന് ഇവിടെ നാരായണൻ തുടങ്ങിയ ശബ്ദങ്ങൾക്ക് പ്രാധാന്യം ഉണ്ടായിരുന്നു ഇവിടെ സിദ്ധാന്തമനുസരിച്ച് എല്ലാ ശബ്ദങ്ങളും ഈശ്വരവാചകമാണ് ഈശ്വരവാചകം അല്ലാതെ ഒരു ശബ്ദവും കാരണം ഏതൊന്ന് കേൾപ്പതത് എന്താണ് കേട്ടിട്ടില്ല വേദം എന്ന് കേൾക്കുന്നത് നാരായണ ശിവൻ എന്ന് പറയുന്നത് എങ്ങനെ അദ്വൈതത്തിലെങ്ങനെ യോജിപ്പിക്കും അവിടെ പറയുന്ന എല്ലാ ശബ്ദവും ഈശ്വരവായമാണ് അത് ഏത് എന്ത് ശബ്ദമാണ് അത് പിന്നെ വരുന്നിടത്ത് വിശദീകരിക്കും ഏ അത് ഈശ്വരൻ നിന്നും ഭിന്നമല്ല ആചാരം ഗുണ യുക്തിയനുസരിച്ച് ആചാരം ഗുണം വികാരം നമ്മുടെയും മൃത്തികേക്കവ സത്യം എന്നുള്ള പറയുമ്പോൾ എല്ലാം പോയി പറഞ്ഞു എല്ലാം വെള്ളത്തിലായി മൃത്തികെ ദേവസത്യം എന്ന് പറഞ്ഞില്ല ഭിന്നമായ അല്ല മൃത്തികെ ദേവ പറഞ്ഞു അതുമല്ല വികാരോ നാമധേയ അതിനുമെല്ലാം അർത്ഥമുണ്ട് പചാരംഭണം വികാരം നാമധേയം എന്ന് വെച്ചാൽ എന്താണ് കേവലം നാമം മാത്രം സത്യമല്ലെന്നാണ് നാമരൂപ പ്രപഞ്ചം എന്ന് എപ്പോഴും ആവർത്തി ആവർത്തി പറയുന്നുണ്ട് അത് മിഥ്യയാണ് സത്യം പിന്നെ അനന്യത്തെ യുക്തി അനുസരിച്ചിട്ടാണ് പരമാർത്ഥം എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് അതാണ് വാചാരംഭണ യുക്തി അങ്ങനെ പറയാൻ ഇവിടെ അങ്ങനെയല്ല അദ്വൈതിയെ സംബന്ധിച്ച് എന്താണ് വിദ്യ എന്ന് പറയാനൊരു പ്രപഞ്ചമുണ്ട് വിദ്യ എന്ന് പറയാൻ കാര്യം വേണം അല്ലെങ്കിൽ പിന്നെ എന്താണ് വിദ്യ എന്ന് പറയും പറയാനൊന്നും വേണ്ടേ ഇവിടെ രാമായണനെ സംബന്ധിച്ചിടത്തോളം വിദ്യ എന്ന് പറയാനൊരു പ്രപഞ്ചമില്ല എന്തുകൊണ്ടെല്ലാം സത്യം തന്നെ എല്ലാം ഈശ്വരൻ തന്നെ അദ്വൈതി രണ്ടും പറയും അതിന് കുഴപ്പമില്ല പറഞ്ഞ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഒന്നുകിൽ സത്യം എന്ന് പറയും അല്ലെങ്കിൽ മിഥ്യ എന്ന് പറയും സത്യമാണോ എന്ന് ചോദിച്ചാൽ സത്യമാണ് മിഥ്യ അല്ലേ ചോദിച്ചാൽ അതാണ് ഇത് രണ്ടിടത്തും ഞാൻ പാടില്ല രണ്ടും കൂടെ പറയുന്നു ഒന്നുകിൽ എന്ത് പറയുന്നു സത്യമെന്ന് പറയുന്നു രാമാനുചാര്യ പറയുന്നു എല്ലാം സത്യമാണ് എല്ലാ ശബ്ദവും പര്യായങ്ങളൊന്നുമല്ല ആത്യന്തികമായി ഈ ശബ്ദങ്ങൾ വിഷ്ണുവിന്റെ പര്യായം കൊണ്ടതല്ല എന്താണ് വിഷ്ണുവിന്റെ വാചകമാണ് എല്ലാ ശബ്ദങ്ങളും പര്യായം പോലും പറയുന്നു എല്ലാം നാരായണ ഇതിന്റെ വാചകമാണ് എല്ലാ ശക്തി അദ്വൈതി എന്താ പറയുന്നത് വാചാരമണം വികാരോ നാമധേയം ഇതെല്ലാം വെറും നാമമാണ് നാമം എന്ന് പറഞ്ഞാൽ അത് സത്യമുണ്ട് അതുകൊണ്ടാണ് പറഞ്ഞത് മൃത്തിക ഏവ ഏവ ശബ്ദം ഞാൻ പറഞ്ഞത് ഏതോ സത്യം അല്ലാതെ അവിടെ ഉണ്ട് അതിൽ നിന്ന് വേണ്ടിയിരിക്കാനാണ് ഉം അതിന് അങ്ങനെ തന്നെ അദ്വൈതി പറഞ്ഞ അദ്വൈതിക്ക് ശരി എല്ലാവരും പറയുന്ന അവലോകനം ശരിയാണ് അദ്വൈതിക്ക് അദ്വൈതി പറയുന്നത് ശരിയാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഓരോരുത്തർക്കും അവരവർ പറയുന്നത് ശരിയായിരിക്കും പിന്നെ ഇത് ഓരോന്നും അവരോട് പറയുന്നത് എങ്ങനെ ശരിയാക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് ഇത് ശരിയാക്കുന്നത് ഓരോരുത്തർ ശരിയാക്കുന്ന രീതി അവരുടെ രീതി എന്തെന്നുള്ളതാണ് ഓരോരുത്തർക്കും ഇത് ശരിയാക്കുന്ന ഒരു രീതിയുണ്ട് അത് രാമാനുജൻ എങ്ങനെയാണ് ഇത് ശരിയാക്കുന്നത് അതാണ് ഇവിടെ പറയുന്നത് അദ്വൈത ശരിയാക്കി നമ്മൾ പഠിച്ചു കഴിഞ്ഞ കാര്യം അപ്പോ ഈ രണ്ട് ഉഭയദൈവം അതാണ് ഇവിടെ പറയുന്നത് ഒന്ന് സർവ കല്യാണ മംഗള ഗുണങ്ങൾക്ക് ആശ്രയമായിരിക്കുന്നു അതേ സമയം തന്നെ എന്ത് ചെയ്യുന്നു അന്തര്യാമിയായിരുന്നിട്ടും ഇതൊന്നും തന്നെ ബാധിക്കുന്നു അതാണ് ഇവിടെ പറയുന്ന കല്യാണ ഏകതാന എന്ന് പറഞ്ഞാൽ ഏകാശ്രയം എല്ലാ കല്യാണങ്ങളും മുഖ്യമായി ഒരേ ഒരു ആശ്രയം എന്ന് പറയുന്ന ഈശ്വരൻ മാത്രം മംഗളകരമായ ഗുണങ്ങൾ ജീവനും കാണും ദേവന്മാരിലും കാണും പക്ഷെ എല്ലാ ഗുണങ്ങൾക്കും ഏക ആശ്രയമായിട്ട് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇതെന്താണ് സംഗതി എന്നിവിടെ നമ്മൾ അറിയില്ല വെറുതെ ദൈവമേ ദൈവമേ എന്ന് വിളിച്ച പോലെ എങ്ങനെ ആയാൽ ഒരു ഈശ്വരനാകും അതാണ് രാമാചാര്യ വിശദീകരിക്കുന്നത് എന്തൊക്കെ ചേർന്നാണ് ഒരു ഈശ്വരൻ അതാണ് ഇത്രയും പരത്തി എഴുതിയത് അല്ല നമ്മൾ വെറുതെ കണ്ണടച്ചുകൊണ്ട് ഈശ്വര ഈശ്വര വിളിച്ചു കഴിഞ്ഞാൽ അവിടെ കേവലം വിശ്വാസം മാത്രമേ അവർക്ക് ഇവിടെ ഈശ്വരന്റെ സ്വരൂപം മനസ്സിലാക്കും പ്രാപ്യസ്യ ബ്രഹ്മണോ രൂപം ഇവരുടെ പ്രധാനമായ ഒരു സിദ്ധാന്തമാണ് പ്രാപ്യസ്യ ബ്രഹ്മണോ രൂപം പ്രാപ്തിശ്ച പ്രത്യേകാത്മന പ്രാപ്തിഭായം പ്രാപ്തിഭായം ഫലം പ്രാപ്തി തഥാ പ്രാപ്തി വിരോധി വദന്തി സകലാ വേദാ സേതിഹാസ പുരാണകാ മുനേശ്ച മഹാത്മാന വേദവേദാന്ത പാരകാവ ഈ അഞ്ച് കാര്യങ്ങൾ ആണ് ഇവിടെ ശാസ്ത്രത്തിന്റെ വിഷയം അത് ആദ്യത്തെ കാര്യമാണ് ഇപ്പോൾ പറയുന്നത് തുടക്കത്തിൽ എന്താണ് പ്രാപ്യസ്യ ബ്രഹ്മണോ രൂപം അതാണ് എന്റെ ചർച്ച അത് അറിഞ്ഞിരിക്കും ആ കണ്ണടച്ചിട്ട് ദൈവമേ എന്ന് വിളിച്ചാൽ പോലെ ജീവൻ പ്രാപിക്കേണ്ടതായ ആ പ്രാപ്തി എന്താണെന്ന് മുമ്പ് പറഞ്ഞാണ് നമ്മൾ ധരിച്ചിരിക്കുന്നത് പോലെ അലിഞ്ഞു പോകുന്ന പ്രാപ്യസ്യ ബ്രഹ്മണോ രൂപം പ്രാപിക്കേണ്ടതായ ബ്രഹ്മത്തിന്റെ സ്വരൂപം എന്താണെന്ന് അറിയില്ല പ്രാപ്തുസ്ഥ പ്രത്യേകാത്മ പ്രാപ്താണ് പ്രാപ്ത പ്രാപിക്കുന്നവൻ ആയ ആ പ്രത്യേകാത്മാവിന്റെ വൃത്തചിത് ജീവൻ അതിന്റെ രൂപമാണ് അതാണ് പ്രാപ്യസ്യ ബ്രഹ്മണോരൂപം പ്രാപ്തസ്യ പ്രത്യേകാത്മന പിന്നെ പ്രാപ്തുപായ പ്രാപിക്കാനുള്ള വഴി അതും കൂടെ വിശദീകരിക്കുന്നു ഈ പറയുന്ന ഈ ഒരു പാരഗ്രാഫിൽ ഇതെല്ലാം പറയുന്നു ഇവിടെ പറയുന്ന വിഷയങ്ങളെ കുറിച്ചാണ് പ്രാപ്തുപായ എന്ന് പറയുന്നു ഫലം പ്രാപ്തേ പ്രാപ്തിയുടെ ഫലം എന്താണ് മുക്തി പ്രാപ്തിയുടെ ഉപായം ഇവിടെ അവസാനം പറയും ഭക്തി യോഗം അവതാരയാമാസ ഭക്തിയും പ്രപത്തിയും ഭക്തി എന്ന് മാത്രം പറയുന്നത് പ്രപത്തിയെ കുറിച്ച് ചേർത്തോളൂ वार्षिक धर्मों व साधनमम प्रगति के बारे में वो प्राप्ति ब्रह्मण रूपं प्राप्तस्य प्रतिगामनः ಅದು ಕೂಡ మనం చర్చ చేయ வேண்டியది ఆ జీవనము కణంననకారని ఆ ప్రాప్తిపాయే ప్రాప్తి నేర్ల উপায় భడం ప్రాప్తే యో క్ุతి అదానా പ്രാപ്തിയുടെ ഫലം തഥാ പ്രാപ്തി വിരോധിച്ച പ്രാപ്തിക്ക് വിരോധിയായിട്ട് പറയുന്ന അതാണ് ഇവിടെ പറഞ്ഞെന്താണ് സകല ഹേയം ഹേയങ്ങൾ എന്തൊക്കെയാണ് ഉപേക്ഷിക്കേണ്ട എന്തൊക്കെയാണ് അതൊക്കെ അറിയണം പ്രകൃതിയുടെ വികാരങ്ങൾ ജീവന്റെ ദേശങ്ങൾ ഇതൊക്കെ അതിന് നേരെ വിപരീതമായിരിക്കുന്ന എന്താണ് അത് പറയുമ്പോഴാണ് പ്രാപ്യസ്യ ബ്രഹ്മണോ രൂപം എന്നാണ് മനസ്സിലാവുന്നത് സകല ഗുണ ആശ്രയിക്കുന്ന ഈശ്വരന് മനസ്സിലാവുന്നത് വതന്തി സകല വേദ എല്ലാ വേദങ്ങളും ഈ കാര്യമാണ് പറയുന്നത് സേതിഹാസ പുരാണകാഹ ഇതിഹാസം പുരാണങ്ങൾ ഏത് നോക്കിയാലും ശരി ആധ്യാത്മികമായി അഞ്ച് വിഷയങ്ങളെ കുറിച്ചാണ് ചർച്ച ചെയ്തു മുനയിച്ച മഹാത്മാന ഇനി അതുകൂടാതെ ഗ്രന്ഥങ്ങൾ നോക്കുക മുനിമാർ എഴുതിയിരിക്കുന്ന യമുനാചാര്യരെ പോലെയുള്ള മുനിമാരുടെ ഗ്രന്ഥങ്ങൾ നോക്കുക വേദവേദാന്ത വേദവേദാന്ത പാരകാഹ വേദവേദാന്തങ്ങളുടെ എല്ലാം മറുകരകളുള്ള മുനിമാരുടെ പറയുന്നത് തന്നെയാണ് വതന്തി എല്ലാവരും പറയുന്ന അഞ്ച് കാര്യങ്ങളാണ് പഞ്ചാംഗങ്ങളെ പോലെ ശാസ്ത്ര പഞ്ചാംഗം ശാസ്ത്രത്തിന്റെ പഞ്ചാംഗം എന്നതാണ് പ്രാപ്യസ് ബ്രഹ്മണോരൂപം പ്രാപ്തശ്ച പ്രത്യേകാത്മന പ്രാപ്തിവായും ഫലം പ്രാപ്തേ തഥാ പ്രാപ്തി വിരോധിച്ച വദന്തി സകലാ വേദാസേതിഹാസപുരാണകാഹ മുനേശ്ച മഹാത്മാന വേദവേദാന്ത പാരകാഹ വേദവേദാന്ത പാരകാഹ ഇത്രയും ഇതാണ് കൂടെ ചർച്ച ചെയ്തത് ഈ ഒരു പാരഗ്രാഫിനകത്ത് ഇതെല്ലാം അതിൽ ഏറ്റവും പ്രധാനമായി വരുന്നതാണ് പ്രാപ്തിസ് ബ്രഹ്മണവും രൂപം അതാണ് ഇവിടെ പറയുന്നത് അനന്ത കല്യാണ ഗുണ ആശ്രയമാണ് എന്ന് പറയുന്നതാണ് ആ കല്യാണ ഗുണങ്ങളും നീന്താണെന്ന് പറഞ്ഞു സമസ്ത വസ്തു വിലക്ഷണം ആനന്ദ ജ്ഞാന ആനന്ദേക സ്വരൂപ ഇവിടെ വ്യാഖ്യാനത്തിൽ ഇവിടെ ഒരു പ്രധാന സിദ്ധാന്തം പറയുന്നത് ത്രിവിധാനാം ചേതന അചേതനാനാം പരാധീനത്വാദി സാമ്യാ ഏവം ഭൂതം വസ്തുന്തരം നാസ്തിക്കഭിപ്രായ ത്രിവിധാനം ചേതനാചേതനാണ് ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞാണ് ഈ ചേതനാചേതനങ്ങൾ മൂന്ന് വിഭാഗങ്ങളുണ്ട് ചേതനം എന്ന് പറയുന്നത് ഒന്ന് നിത്യസൂരികൾ നിത്യമുക്തന്മാർ അവരൊരിക്കലും ബന്ധത്തിൽപ്പെട്ടിട്ടേ ഇല്ല ആണ് പോകുന്നത് മറ്റൊന്ന് മുക്തന്മാർ ഒരു കാലത്ത് ബന്ധത്തിലായിരുന്നു നമ്മളെപ്പോലെ നമ്മൾ ഒരിക്കൽ വൈകുണ്ഠത്തിൽ എത്തിച്ച് മുക്തന്മാരായി പിന്നെ എന്താണ് ബദ്ധന്മാർ ഇപ്പോ ബദ്ധന്മാരായിരിക്കുന്നത് അത് വേണമെങ്കിൽ നമ്മൾ അതിലടിച്ചത് നമ്മളവിടെ എത്തിയിട്ടത് ഈ മൂന്ന് കൂട്ടരാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ത്രിവിധാന ചേതന അചേതന അതുപോലെ അചേതന മൂന്ന് തരത്തിലുണ്ട് ഒന്ന് സത്വരജസ്തമോ രൂപത്തിലുള്ള പ്രകൃതി അതാണ് മഹത്തത്വം അഹന്തത്വം പഞ്ചതന്മാത്രകളായി പരിണമിച്ച് ഈ പ്രപഞ്ചമായി ഈശ്വര ശരീരമായ ആ പ്രകൃതി രണ്ടാമത്തത് കാലം വിഭുവാണ് നിത്യമാണ് അത് ഒരു സ്വതന്ത്ര പദാർത്ഥം ഇതെല്ലാം ഈശ്വരന് അധീനമാണ് പക്ഷെ ഒരു വ്യത്യാസമുണ്ട് ലീലാവിഭൂതി എന്ന് പറയുന്ന ഈ സംസാരം പ്രപഞ്ചം ഈശ്വര സൃഷ്ടമായിരുന്നു പ്രപഞ്ചം ഇവിടെ എല്ലാം കാലത്തിന് അധീനമാണ് നിത്യവിഭൂതി എന്ന് പറയുന്നത് അതാണ് നാരായണന്റെ വാസസ്ഥാനം അവിടെ ഒന്നും കാലത്തിന് അധീനമാണ് അങ്ങനെ ദ്വിരൂപത്തിലാണ് കാരണം പ്രവർത്തിക്കുന്നത് എന്നാൽ കാരണം ഒരു സ്വതന്ത്ര പിന്നെ വരുന്നത് നിത്യവിഭൂതി എന്ന് പറയും ശുദ്ധ സാത്വികം അവിടെയാണ് മുക്തന്മാർ വസിക്കുന്ന സ്ഥാനം നാരായണന്റെ ഇരിപ്പിടം അവിടെയാണ് അതിന്റെ പ്രത്യേകത എന്താണ് അത് പ്രകൃതിയിലെ മൂന്ന് ഗുണങ്ങളിലും പെട്ട ഗുണമല്ല മുമ്പ് പറഞ്ഞാണ് സത്വം ദേശ തമസം എന്ന് പറയുന്നത് പ്രകൃതിയുടെ ഗുണങ്ങളിൽപ്പെട്ടല്ല എന്നാൽ അത് സത്വമാണ് ആ സത്വത്തിന്റെ പ്രത്യേകത എന്താണ് അത് കേവലം ജ്ഞാനസ്വരൂപമാണ് പക്ഷെ അത് ജ്ഞാനധർമ്മത്തോട് കൂടിയതല്ല അതുകൊണ്ട് അത് അചിത്താണ് ചിത്തം എന്ന് പറഞ്ഞാൽ കേവലം നമ്മുടെ ജ്ഞാന ധർമ്മമായിരിക്കും ജീവൻ ചിത്താണെന്നുള്ള ഒരു ജ്ഞാന ധർമ്മമാണ് പക്ഷെ നിത്യവിഭൂതി എന്ന് പറയുന്നത് ശുദ്ധസാത്വികമാണ് ജ്ഞാനസ്വരൂപമാണ് അതിന് രജസന്ധ്യയും തമസന്ധ്യയും മാലിന്യ ലേശം പോലുമില്ല പക്ഷേ അത് അചിത്വം അതാണ് അചേതനത്തിന്റെ മൂന്ന് രൂപങ്ങൾ എന്ന് വെച്ചാൽ ജ്ഞാനധർമ്മമല്ല ചിത്തം എന്ന് പറഞ്ഞാൽ ഞാനും ഒരു ധർമ്മം കൂടെ ആയിരിക്കും നിത്യവിഭൂതി ജ്ഞാനസ്വരൂപമാണ് ജ്ഞാനം ധർമ്മമാണ് ഈ ജ്ഞാനധർമ്മം ആയിരിക്കുന്നതുകൊണ്ടാണ് ജീവന്റെ ജ്ഞാനത്തിന് സങ്കോച വികാസങ്ങളെല്ലാം ഉണ്ടാകുന്നത് അതിന്റെ പരമമായ വികാസത്തിൽ മുക്തിയെ പ്രാപിക്കുന്നു മറ്റത് അവിടെ അതിന്റെ നിത്യവിഭൂതിയിൽ അതിന്റെ ആവശ്യമില്ല അത് നിത്യമുക്തമാണ് അവിടെ ശുദ്ധസാത്വികമാണ് അവിടുത്തെ എല്ലാം ഈ പറയുന്ന ശുദ്ധസത്വം കൊണ്ടുള്ളതാണ് ഈ ജീവൻ അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു അവൻ ശുദ്ധസത്വരൂപിയായിത്തീരുന്നു അവരുടെ സൂക്ഷ്മ ശരീരമെല്ലാം വിരജാമതി ഓസീഫം നിശ്ചയവും അവന്റെ ചതുർഭുജവും അവന്റെ ജ്ഞാനവും എല്ലാം ഈശ്വര സമാനമായിരിക്കുന്ന എല്ലാം അവിടെ ശുദ്ധ സാത്വികമാണ് അതുകൊണ്ടാണ് ഒരിക്കലും നശിക്കാത്ത ഒന്നും അങ്ങനെ ഒന്നിനെ സ്വീകരിക്കുന്നത് ഇതിനൊക്കെ പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുന്നത് വെറുതെ പറയുന്നതല്ല ഇതിന് പുരാണങ്ങളും ഇതിഹാസവും വേദവും എല്ലാം പ്രമാണം കേവലം യുക്തി അനുസരിച്ചിട്ട് യുക്തി പ്രവർത്തിക്കത്തില്ല അദ്വൈതം സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് യുക്തി അനുസരിച്ചിട്ടാണ് ഇവിടെ എല്ലാം പറയുന്നത് പ്രമാണം അനുസരിച്ചിട്ടാണ് അതിനുള്ള വ്യത്യാസം അദ്വൈതത്തിൽ കൂടുതലും യുക്തിക്ക് പ്രാധാന്യമുണ്ട് ഇവിടെ പല കാര്യങ്ങളും യുക്തി കൊണ്ട് സംബന്ധിക്കാൻ പറ്റും അദ്വൈതത്തിന് യുക്തി യുക്തി കൊണ്ട് സംബന്ധിക്കാൻ കഴിയാത്ത കാര്യങ്ങളുണ്ട് അവിടെ ഈശ്വരനെയൊക്കെ അംഗീകരിക്കുമ്പോൾ നിരുപാധിക സ്വരൂപത്തിന്റെ അംഗീകരിക്കുന്ന യുക്തി പ്രവർത്തിക്കില്ല കൃഷ്ണന്റെ പ്രമാണത്തെ സ്വീകരിച്ചിട്ടാണ് ഇതെല്ലാം പറയുന്നത് ഇതെല്ലാം ഈ ത്രിവിധ ചേതന ചേതന അത് പ്രകൃതിയെ സംബന്ധിച്ചായാലും ശരി ചിത്തിനെ സംബന്ധിച്ചായാലും ശരി ചിത്തിന്റെ മുന്നാണ് പറഞ്ഞത് നിത്യമുക്തന്മാര് ബദ്ധന്മാര് മുക്തന്മാര് മറ്റത് പ്രകൃതി നിത്യവിഭൂതി കാലം അജിത് ഇതെല്ലാം പരാധീനമാണ് ചെയ്തെല്ലാം ഈശ്വരന് അധീനമാണ് ഈശ്വരൻ ശേഷി ബാക്കിയുള്ളതെല്ലാം ശേഷി എന്നുവെച്ചാൽ എല്ലാം ഈശ്വരൻ അധീനമാണ് അപ്പോ ഈശ്വരനും ഇതുമായിട്ട് സംബന്ധത്തെയാണ് താതാത്മ്യത്തിൽ അദ്വൈ എന്ന് പറയുന്ന പോലെ താതാത്മ്യത്തില്ല ആണ് വ്യത്യാസം അദ്വൈതി പ്രപഞ്ചത്തെ താതാത്മ്യത്തെ സ്വീകരിക്കുമ്പോഴാണ് മിഥ്യാത്മത്തെ സ്വീകരിക്കാൻ പറ്റുന്നത് എല്ലാം സ്വത്തിൽ താതാത്മ്യേന സ്ഥിതി ചെയ്യുന്നു അപ്പോൾ അവിടെ ഒരു തരത്തിൽ അത് താതാത്മ്യേന സ്ഥിതി ചെയ്യുമ്പം മറ്റൊരു തരത്തിൽ അതെല്ലാം മിഥ്യയാണ് രണ്ടും അംഗീകരിക്കാം ഇവിടെ അങ്ങനെയല്ല പരസ്പര സംബന്ധമാണ് പിതാത രക്ഷകശേഷി ഭർത്താജ്ഞേയോ രമാപതി സ്വാമി ആധാര മമാത്മാന ഭോക്ത ചാദ്യം അനുമോദിക്കാം നവവിധ സംബന്ധമാണ് ജീവനും ഈശ്വരനും ബാക്കി എല്ലാ ആളുകളും എല്ലാം ഈ സംബന്ധത്തിൽ എന്തൊക്കെയാണ് വികാര രക്ഷക സ്വാമി പിന്നെ ഭർത്താജ്ഞേയോ രമാപതി സ്വാമ്യാധാരോ മമാത്മാജം ഭോക്ത സാധ്യമെന്നുണ്ട് പിന്നീട് വരുന്ന സന്ദർഭത്തിൽ വിശദീകരിക്കാം അതിലൊന്നു ശേഷശേഷിഭ എല്ലാത്തിനും അധിപതിയായിരിക്കുന്നു നാരായണൻ ബാക്കിയുള്ളതെല്ലാം എന്ത് ചെയ്യുന്നു അതിന് അധീനമായി ഇതൊക്കെ എപ്പോഴും ആവശ്യം വരുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ഇഷ്ടാദ്വൈതത്തിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളാണ് ഇതൊക്കെ അറിഞ്ഞിരിക്കും അതാണ് ഇവിടെ പരാധീനം എന്ന് പറയുന്നത് ചേതനാചേതനങ്ങളെല്ലാം എന്താണ് പരാധീനമായി ആ വിശിഷ്ടമായിരിക്കുന്ന എന്ന് പറയുന്നത് നേരെ പറഞ്ഞല്ലോ പ്രപഞ്ച വിശിഷ്ടനായിരിക്കുന്നു ഈശ്വരൻ ശരീരവിശിഷ്ടനായ ജീവവിശിഷ്ടനായിരിക്കുന്നു ഈശ്വരൻ അതുകൊണ്ട് വിശിഷ്ടമായ അദ്വൈതം അദ്വൈതത്തെ വിശിഷ്ടമായ ദ്വൈതത്തെ നിഷേധിക്കുന്നു വിശിഷ്ടമായിരിക്കുന്നത് അതിൽ നിന്ന് ഭിന്നമായ ദ്വൈതത്തെ നിഷേധിക്കും ആണ് ഇതൊക്കെ പിൽക്കാലത്ത് വന്ന വ്യാഖ്യാനങ്ങളാണ് രാമാനുജാചാര്യ വിശിഷ്ടാദ്വൈതമൊന്നും പറഞ്ഞിട്ടില്ല തന്റെ സിദ്ധാന്തം ഈ വൈശിഷ്ട്യത്തെ കുറിച്ച് പറയുന്നുണ്ട് ഇപ്പൊ പറഞ്ഞ പിതാവിന്റെ രക്ഷകർ സ്വാമി പറയുന്ന ആശയങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ശങ്കരാചാര്യ പറയുന്ന പോലെ അദ്വൈതമാണ് തന്റെ സിദ്ധാന്തം എന്ന് പറയുന്ന പോലെ ഒരു അദ്വൈതമാണെന്നൊന്നും പറയുന്നില്ല അതിന്റെ അർത്ഥം ഇങ്ങനെ മനസ്സിലാക്കും നമ്മൾ ഒരാളെ രാമായണം വിളിച്ചു കഴിഞ്ഞാൽ ചോദിക്കുന്ന നമ്മൾ നിങ്ങൾ ആരംഭിച്ചു ചൈതന്യമാണോ വിളിച്ചാൽ അത് ശരീരത്തെയാണ് കേവല ശരീരമാണോ രാമൻ അങ്ങനെ രാമൻ ഇങ്ങോട്ട് വരത്തില്ലല്ലോ ചേരനുണ്ടെങ്കിലേ വരാൻ പറ്റും അവൻ ചത്ത് കിടന്നാലും വരൂ അപ്പോ രാമൻ എന്ന് പറഞ്ഞാൽ ചേതന വിശിഷ്ടനാണ് എന്ന് തന്നെ സ്വീകരിക്കും ആ ശരീരവിശിഷ്ടൻ ശരീരവിശിഷ്ടനെന്ന് തന്നെ സ്വീകരിക്കും ആ ശരീരവിശിഷ്ടനായ ആ രാമൻ ചേതന വിശിഷ്ടനാണ് ആര് ഈശ്വരൻ അതാണ് തൊമ്പ് അതിനാണ് തൊമ്പെന്ന് പറയുന്നത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു കാരണം ആ ഈശ്വരൻ തന്നെ അന്തര്യാമിയായി അപ്പോ ആന്തര്യാമി വിശിഷ്ടനായി ഈ ചൈതന്യ ജീവചേതന വിശിഷ്ടനായി ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അന്തര്യാമി വിശിഷ്ടനായി കാരണം അവന്റെ ഉള്ളിൽ അന്തര്യാമിയായിരിക്കും പിന്നെ തൊമ്മ ഞാൻ പറഞ്ഞാണ് തത്വം പിന്നെ എന്താണ് ജഗത് വിശിഷ്ടനായ അന്തര്യാമി ബ്രാഹ്മണത്തിൽ പറഞ്ഞ പൃഥിവ്യാനിഷ്ഠൻ പൃഥിവ്യ അന്തരോ പൃഥ്വീനവേദീശരീരം യഹ പൃഥിവി അന്തരോ രമേശത്യാത്മാന്തര്യാമൃത അമൃതനായിരിക്കുന്നു നാശമില്ലാത്തവനായിരിക്കുന്നു അതാണ് അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്ന സ്വീകര സമസ്ത വസ്തുവിലക്ഷണം എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് സ്വഇതരമായ സമസ്ത വസ്തുക്കളും ഇങ്ങനെ ഇരിക്കുന്നു പൃഥ്വി അപ്പുദേശ വായു ഇങ്ങനെ ഇരിക്കുന്നു ജീവരൂപത്തിലിരിക്കുന്നു പക്ഷെ യേശത്തെ ആത്മാ ഇതാണ് എന്റെ ആത്മാവ് അന്തര്യാമി അമൃത അതാണ് അതിന്റെ വിലക്ഷണത്വം അതാണ് അപ്പോ പ്രമാണമനുസരിച്ച് വേദങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും ഒക്കെ ഈശ്വരനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്നു അല്ലാതെ ഇവിടെ ഒരിടത്ത് മിഥ്യ എന്ന് പറയുന്നില്ല എവിടെ പറയുന്നു മിഥ്യ താതാത്മ്യം എന്ന് പറയുന്ന ഒരു പരിപാടി ഇവിടെയില്ല വിശിഷ്ടം ഇതണ്ട വിശിഷ്ട പുരുഷൻ എന്ന് പറയുന്നത് ജീവവിശിഷ്ട സമാനാധികരണമാണ് ഇവിടെ ചെയ്യുന്നത് താതാത്മ്യമല്ല അടുത്ത് അനന്ത ശബ്ദത്തെ വ്യാഖ്യാനിക്കുന്നത് ജീവന് ശരീര വിശിഷ്ടനാണ് ആ ശരീരത്തോടു കൂടിയിരിക്കുന്നു ശരീരവിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണ് ശരീരത്തോടു കൂടിയിരിക്കുന്നു ജീവൻ അങ്ങനെയുള്ള നമ്മുടെ അനുഭവം കാരണം അതായതുകൊണ്ടാണ് അതിനെ അപൃഥക് ഭാവം അപൃഥക് ശബ്ദമാണ് പൃഥക് വേറൊക്കെ ശ്രദ്ധിക്കുന്നില്ല ശരീരത്തിന് ഈ ജീവനിൽ നിന്ന് വേറിട്ട ഒരു സ്ഥിതി ജീവൻ ആശ്രയിച്ച് ശരീരം നിലനിൽക്കുന്നു എപ്പോഴാണോ ആശ്രയം വിടുന്നത് അപ്പം പിന്നെ ശരീരം നശിച്ചു അത് വികാരിയായി നശിച്ചു മരിക്കുമ്പോഴൊക്കെ അതാ സംഭവിക്കും അതുകൊണ്ട് ശരീരം എന്ന് പറയുന്നത് എന്താണ് ആ പൃഥക് സിദ്ധമാണ് ഇതൊക്കെ പൃഥക് വേറിട്ട് സിദ്ധിക്കുന്ന ഒന്നല്ല ഇതും വളരെ മുഖ്യമായൊരു ആശയമാണ് അവരെ സംബന്ധിച്ചുള്ളത് ഒന്ന് ജനിക്കുന്നു ഒരാളെങ്ങനെ ജനിക്കുന്നു ശരീരത്തോടുകൂടി ജനിക്കുന്നു അപ്പൊ ആ ശരീരം എങ്ങനെ ഇരിക്കുന്നു ആ ജീവചൈതന്യത്തോട് അപ്രത്യക്ഷമായി വേറിട്ട് അല്ലാതെ ഇരിക്കുന്നു അങ്ങനെ പോകുന്നു അതിന്റെ സത്ത അതിന്റെ തുടർച്ച പിന്നെ അതിന്റെ നാശം മൂന്ന് കാര്യങ്ങൾ അതും അടുത്ത് പറയും മുമ്പേ പറയാനുള്ള കാര്യങ്ങൾ ഞാൻ നേരത്തെ പറയുന്നു ആശയം കിട്ടാൻ മരണ മരണത്തോടുകൂടി എന്ത് ചെയ്യുന്നു പിന്നെ ശരീരം ശ്രദ്ധിക്കുന്നില്ല എന്ന് വെച്ചാൽ ശരീരം എന്ന് പറയുന്നത് പ്രകൃതിയുടെ വികാരമാണ് അത് വികാരപ്പെട്ട് നശിച്ചു പോകുന്നു വേറിട്ട് ശ്രദ്ധിക്കുന്നില്ല ശരി പ്രകൃതി ഉണ്ടെന്നല്ല പറയുന്നത് പ്രകൃതി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നു എപ്പോഴും ഈശ്വരന്റെ ശരീരമായി നിലനിൽക്കുന്നു നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഈശ്വരന്റെ ശരീരമായി നിലനിൽക്കും എപ്പോഴും അതങ്ങനെ നിലനിൽക്കും എന്നുകൊണ്ട് ജഗത്ത് മുഴുവൻ ഈശ്വര ശരീരമാണ് അത് ഈശ്വരന്റെ ശരീരമായി നിലനിൽക്കുന്നതാണ് പിന്നെ എന്റെ ശരീരമായി നിലനിൽക്കത്തില്ല ഞാൻ മരിക്കുമ്പോൾ എന്ത് ചെയ്യും പോയി പിന്നെ ഇതിന്റെ ആശ്രയം പിന്നെ അത് നിലനിൽക്കുന്നത് വികാരിയായി പ്രകൃതി വികാരത്തോടുകൂടി ഈശ്വര ശരീരമായി നിലനിൽക്കും അപ്പൊ അതിന് രൂപാന്തരം പ്രാപിക്കും അതുകൊണ്ടാണ് എനിക്ക് ആ ശരീരത്തിൽ തന്നെ ജാഗ്രത സ്വപ്ന സൃഷ്ടികളില്ല മൂർച്ചയില്ല പിന്നെ ഒരു മരണമില്ല പിന്നെ ഒരു ജന്മമില്ല ക്ലേശങ്ങളില്ല എന്തുകൊണ്ട് ശരീരത്തിന് പൃഥക് ശ്രദ്ധയില്ല അത് അപൃഥക് ശ്രദ്ധ പിന്നെ വികാരങ്ങളെല്ലാം എന്തുകൊണ്ട് സംഭവിക്കുന്നു അത് ഈശ്വരന്റെ ശരീരമാണ് ഇതാണ് സിദ്ധാന്തം പക്ഷെ അതെന്ത് ചെയ്യുന്നു ഇവിടെ പറയുന്നു ത്രിവിധാനം ചേതന ചേതനാന പരാധീനത്വാദി സാധന പരാധീനത്വം ഇത് എല്ലാം ഒരുപോലെ ചിത്തായാലും അജിത്തായാലും എന്താണ് ഈശ്വര അധീനമാണ് ഈശ്വരൻ ശേഷിയാണ് ഇതെല്ലാം ശേഷിയാണ് അതിന് ഈ സംബന്ധം അത് പ്രധാനമായിട്ടും ജീവന് ഈശ്വരനോട് നവവിധ ഭക്തി എന്നൊക്കെ പറയുന്നത് അതുപോലെ ഓർത്തോളം ഈ നവവിധ സംബന്ധം ഉണ്ട് അദ്വൈതം എന്ന് പറയുന്നത് കാര്യങ്ങൾ നമ്മളെ ഒരു യുക്തിയിലൂടെ ബോധ്യപ്പെടുത്തുകയാണ് അപ്പൊ നമ്മുടെ യുക്തിക്ക് അത് ബോധ്യപ്പെട്ട് വരുമ്പോൾ എന്താണ് ആ ശരി അദ്വൈതം കൊള്ളാം നമ്മൾ പറയുന്നു ഞാൻ അദ്വൈതിയായി അതുകൊണ്ട് നമ്മുടെ യുക്തിക്ക് അത് പൊരുത്തപ്പെട്ട് വരുമ്പോഴാണ് അങ്ങനെ പറയും ഏ ഇവിടെ എന്ന് പറയുന്നത് എന്താണ് പ്രമാണങ്ങളനുസരിച്ച് ഇതാണ് പ്രമാണം ഇതിനനുസരിച്ച് പറയുന്നത് ഇവിടെ എല്ലായിടത്തും എങ്ങനെയാണ് നിത്യവിഭൂതിയിലുള്ള യുക്തി ഒരു യുക്തിയും പറയാൻ പറ്റും ഇതൊന്നും യുക്തി അത് പിന്നെ എന്താണ് വരുന്നത് ഇവിടെ പറയുന്ന ഒരു പ്രമാണം പ്രമാണത്തിലൂടെ ഇങ്ങനെ ഒന്നിനെ സമർത്ഥിച്ചിട്ട് ആ ജീവന് ആ ഈശ്വരനിൽ ഒരു വിശ്വാസത്തെ ഉണ്ടാക്കിയിരിക്കുന്നു ആ വിശ്വാസത്തിലൂടെ എന്താണ് മനസ്സിൽ ഒരു ആരാധന വളർത്തിയ എന്നുവെച്ചാൽ മനസ്സിൽ ഈശ്വരനോടൊരു വൈകാരിക ബന്ധത്തെ വളർത്തിയെടുക്കുന്നത് അതാണ് അവിടെ വൈകാരിക വൈകാരികമായ ബന്ധമാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതിന് പ്രമാണങ്ങളെ ആശ്രയിക്കും അതിനെ വ്യാഖ്യാനിക്കും വ്യാഖ്യാനിച്ചിട്ട് എന്ത് ചെയ്യുന്നു മനസ്സിൽ എന്തിനുണ്ടാക്കിയിരിക്കുന്നു വിശ്വാസത്തോടെ ആ വിശ്വാസം എന്ന് പറയുന്നത് എന്തിന് കാരണമായി തീരുന്നു പറയുന്നു കേൾക്കുന്ന കാര്യം വൈകാരികമായ ഒരു ബന്ധത്തിൽ ആർക്കാരോട് ജീവൻ അപ്പൊ ആ ഇമോഷണൽ ബോണ്ടേജ് വൈകാരിക ബന്ധം അപ്പൊ ആത്യന്തികമായി ശാസ്ത്രം ശ്രമിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് ഈശ്വരനുമായിട്ട് അങ്ങനെ ഒരു വൈകാരിക ബന്ധത്തിൽ ഉണ്ടാക്കി അപ്പോ അയാളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പറയുന്നതെല്ലാം പൂർണ്ണമായും സത്യമാണ് യാതൊരു സംശയമില്ല വ്യത്യാസം അദ്വൈതികൾ പറയുന്നത് എന്താണ് തത്വവിചാരം ചെയ്ത് നിശ്ചയത്തിലെത്തിച്ചേരുക സംശയത്തെ ഇല്ലാതാക്കുക ഇവിടെ പറയുന്നത് എന്താണ് ഏ വിശ്വാസത്തിലൂടെ നിശ്ചയത്തിലെത്തിച്ചേർന്നിട്ട് സംശയത്തെ ഇല്ലാതാക്കുക വൈഷ്ണവന്മാര് അതാണ് പിള്ളേ ലോകനാഥാചാര്യന്റെ ചരിത്രത്തിൽ നൂറ്റി പതിനെട്ട് വരെ വയസ്സിൽ ജീവിച്ചിരുന്ന ആളുമാണ് നമ്മുടെ തമിഴ്നാട്ടുകാരനാണ് ഇദ്ദേഹം അവസാനം ഒരു ചേർത്ത് വലിഞ്ഞു കയറി മറിഞ്ഞു വീണു കിടപ്പിലായി അവസാന സമയം ഇദ്ദേഹം ഇങ്ങനെ കിടക്കുമ്പോ അന്നത്തെ കാലത്തല്ലേ ഇന്നത്തെ പോലെ സർജറി ഒന്നും ഇല്ലല്ലോ ഇന്നാ വീണത് കുറച്ചുകാലം ഇദ്ദേഹം ഇങ്ങനെ കിടപ്പിലായി കിടപ്പിലാകുമ്പോ ഇദ്ദേഹം ഈ കിടക്കുന്ന സമയത്ത് ഇതുപോലെ ഇതുപോലെ അന്നും ടൈലൊന്നും സ്ഥലമൊന്നുമില്ല കിടക്കുന്നൊക്കെ ഈ മണ്ണിലൊക്കെയാണ് കിടക്കുന്നത് പത്തായിരം വർഷം മുമ്പുള്ള പത്ത് എണ്ണൂറ് വർഷം മുമ്പുള്ള കഥയാണ് കഥയാണ് അപ്പൊ ഇദ്ദേഹം തന്റെ അടുത്തൂടെ പോകുന്ന ഉറുമ്പുകളെ കണ്ടാകുന്നു പതുക്ക് അതിന് നോവാതെ അതിനൊന്ന് സ്പർശിച്ചു എന്തായാലും ശരി ഏക ജീവിയായി എന്താണ് വിശ്വാസം ഒരു വൈഷ്ണവൻ സ്പർശിച്ചു കഴിഞ്ഞാൽ ആ ജീവി എന്തായാലും വൈകുണ്ഠത്തിൽ എത്തിച്ചേരുന്നതാണ് അതിന് മുക്തി എന്നാണ് അപ്പൊ താൻ സ്വയം ഒരു വൈഷ്ണവനാണ് അപ്പൊ തന്റെ സ്പർശനം ഏറ്റുകഴിഞ്ഞാൽ എന്ത് ചെയ്യും ഏ ഉറുമ്പായാലും ശരി അപ്പോൾ ഇദ്ദേഹത്തിന്റെ പിന്നെ ഒരേ ഒരു ജോലി ഇതാണ് ഇങ്ങനെ നോക്കിയാൽ വെറും പടുത്തൂടെ എഴുതുന്നുണ്ട് ഒന്ന് സ്പർശിച്ചു കൂട്ടേക്കാൻ നേരെ കൈകൊണ്ടെത്തി കൂട്ടെ നിങ്ങളതിനെ സ്പർശിക്കാനും പോയത് പ്രശ്നമാണ് സ്പർശമൊന്നും വൈഷ്ണവന്റെ കാര്യം പറയുന്നു അപ്പൊ അതാണ് വിശ്വാസം എത്ര ദൃഢമായ വിശ്വാസം അങ്ങനെ എത്തുമോ എത്തൂല എന്നുള്ള വേറെ കാര്യം എന്തായാലും ആ മനുഷ്യൻ എന്താണോ ഉള്ളിൽ അങ്ങനെ ഒരു വിശ്വാസം താൻ എന്തിനെ സ്പർശിച്ചു കഴിഞ്ഞാൽ നേരെ വൈകുണ്ഠത്തിലെത്തിച്ചേരുമെന്നുള്ള വിശ്വാസം അങ്ങനെ അദ്ദേഹം അവസാന കാലത്ത് ഇങ്ങനെ സ്പർശിച്ച് സ്പർശിച്ച് കിടന്ന് ജീവൻ പഠിക്കുന്ന ഒരു കഥയാണ് ചരിത്രമാണെന്ന് എനിക്കറിയാം അല്ല സിദ്ധാന്തം അതാണെങ്കിൽ അതിനനുസരിക്കാൻ ചരിത്രം അങ്ങനെയാകാം ആവശ്യം അദ്വൈതികൾ എന്താ പറയുന്നത് അദ്വൈതികൾ പറയുന്നത് ഇങ്ങനെയുള്ളവരും ഒന്നിനെ സ്പർശിക്കരുതെന്നാണ് ദൂരെ നിൽക്കണമെന്നാണ് വ്രതാനന്ദി പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അച്ഛന്മാരെ പോയി സ്പർശിക്കരുത് സംസാരിക്കാൻ നമ്മുടെ പാടില്ല ദൂരെ നിൽക്കുക എന്നുള്ള അവരടുക്കരുതെന്നാണ് അദ്ദേഹം പറയുന്നത് എന്താണ് ഉറുമ്പിനെ പോലും സ്പർശിച്ചാൽ മതി അവരും വൈകുണ്ഠത്തിൽ പോകുന്നു അപ്പൊ ആരാ മെച്ചം കുറച്ചുകൂടി ഇപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് ഏ ഏകാനും പറയും ഇത് പറയും വേറെ എന്ത് പറയും ദേവി പ്രധാനം വ്യാഖ്യാനിച്ചിട്ടില്ല ആശയം തന്നെയാണ് ആശയം തന്നെയാണ് വേദം പഠിക്കുന്ന കാര്യത്തിൽ മാത്രമേ ഉള്ളൂ നിർബന്ധം വേദം വൈദിക ഉപാസന വൈദിക കർമ്മം ചെയ്യുന്നിടത്ത് മാത്രമേ പക്ഷെ എന്റെ സ്ത്രീ ശൂദ്രന്മാർക്ക് വേണ്ടി ഒരു പദ്ധതി പ്രത്യേകം ഉണ്ടാക്കി പ്രത്യേകമായിട്ട് തന്നെ ഉണ്ടാക്കി അതാണ് പ്രബന്ധം അതാണ് എന്റെ വ്യത്യാസം അപ്പൊ അവർക്കും ആകാം കാരണം എന്താണ് നമ്മൾ വെറുതെ എവിടെയെങ്കിലും വിമർശിക്കേണ്ട കാര്യമില്ല പത്തറുന്നൂറ് വർഷം മുമ്പാണ് അങ്ങനത്തെ സാമൂഹിക അന്തരീക്ഷം എന്താണ് ജനങ്ങളെങ്ങനെയാണ് ചിന്തിച്ചിരുന്നത് അപ്പോൾ അവിടെയും ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വേണ്ടി വരും അപ്പോൾ അങ്ങനത്തെ പരിമിതികളെ നിന്നുകൊണ്ട് ഒരാൾ ചിന്തിക്കുമ്പോൾ അത്രയൊക്കെ ചിന്തിക്കാൻ പറ്റും അതിന് പരിമിതികളുണ്ടെങ്കിലും അതിനകത്ത് ഒരുപാട് മേന്മയാണ് ആ മേന്മയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിനെക്കുറിച്ചാണ് പറയുന്നത് പരിമിതികളുണ്ട് കാലത്തിന്റെ പരിമിതി ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന എന്താണ് നാളത്തെ നാളെ ഒരു കാലത്ത് ഉറപ്പായിട്ട് ഞാൻ പറയും കുറെ വിദ്യകൾ ഇങ്ങനെ ജീവിച്ചു മരിച്ചു പോയി എന്ത് ചെയ്യാൻ ബോധമില്ലാത്ത മനുഷ്യർ പറയുന്ന ഒരു തലമുറയിൽ വരാൻ പോകുന്ന ഒരു സംശയം വേണ്ട അത് നമ്മളൊക്കെ എല്ലാവരും വരുന്ന കാലത്തേക്ക് എല്ലാവരും പൂജിക്കുന്നു വിചാരിക്കും ഇങ്ങനെയും കുറെ ആദിവാസികൾ ജീവിച്ചിരുന്നു എന്ന് പറയും ആരെ കുറിച്ചത് നമ്മളെ അങ്ങനെ തന്നെ പറയാം അത് അതുപോലെയുള്ള കാലം എന്ന് പറയുന്നത് പരിമിതികൾ പക്ഷെ ആ കാലത്തിന്റെ പരിമിതിയിലും കുറച്ച് മുന്നോട്ട് ചിന്തിക്കുക മാനുഷികമായി ചിന്തിക്കുക എന്നുള്ള അതാണ് ഇതിന്റെ പ്രത്യേകത അതുകൊണ്ടാണ് ഇതിലൂടെ അറിഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞത് അപ്പോ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഈ ചേതനാശയത്തിൽ പരാധീനമായി ആയതുകൊണ്ട് ഏവം ഭൂതം വസ്തുന്തരം നാസ്തി വൈജ്ഞാനിക നാരായണനെ പോലെ മറ്റൊരു വസ്തു അതിന് തുല്യമായി മറ്റൊന്നുമില്ല അതാണ് അടുത്ത് പറയുന്നത് എന്താണ് ശരീര സമസ്ത വസ്തു വിലക്ഷം അനന്തജ്ഞാനാനന്ദ ഏകരൂപ എന്ന് പറയുന്നത് അതാണ്